അധ്യായം നാല് യഹൂദയുടെ പുത്രന്മാർ പേരസ് ഹെസറോൻ കർമ്മി ഹൂർ ശോബൽ ശോബലിന്റെ മകനായ രയായാവ് യഹത്തിനെ ജനിപ്പിച്ചു യഹത് അഹൂമായിയെയും ലാഹദിനെയും ജനിപ്പിച്ചു ഇവർ സോരത്തിയരുടെ കുലങ്ങൾ ഏതാമിന്റെ അപ്പനിൽ നിന്നുത്ഭവിച്ചവർ ഇവർ ഇസ്രയേൽ ഇസ്മ ഇബ്ബാസ് അവരുടെ സഹോദരിക്ക് ഹസേൽ ലോപ്പോനി എന്നു പേർ പെനുവേൽ ഗദോരിന്റെ അപ്പനും ഏസർഹൂഷയുടെ അപ്പനും ആയിരുന്നു ഇവർ ബേത്ലഹേമിന്റെ അപ്പനായ യഫ്രാത്തയുടെ ആദ്യജാതനായ ഹൂരിന്റെ പുത്രന്മാർ തെക്കോവയുടെ അപ്പനായ അശ്ഹൂരിന് ഹേല നയര എന്ന രണ്ട് ഭാര്യമാർ ഉണ്ടായിരുന്നു നയര അവന് അഹൂസാം ഹേഫർ തേമനി ഹായഹസ്താരി എന്നിവരെ പ്രസവിച്ചു ഇവർ നയരയുടെ പുത്രന്മാർ ഹേലയുടെ പുത്രന്മാർ സേരത് യസോഹർ യത്നാൻ കോസ് ആനൂബിനെയും സോബേബേയും ഹാരൂമിന്റെ മകനായ അഹർഹേലിന്റെ കുലങ്ങളെയും ജനിപ്പിച്ചു യബ്ബസ് തന്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യൻ ആയിരുന്നു അവന്റെ അമ്മ ഞാൻ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവന് യബേസ് എന്ന് പേരിട്ടു യബേസ് ഇസ്രയേലിന്റെ ദൈവത്തോട് നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എന്റെ അതിർ വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോട് കൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസനകാരണമായി തീരാതവണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു എന്നപേക്ഷിച്ചു അവൻ അപേക്ഷിച്ചതിന് ദൈവം അവന് നൽകി ശൂഹയുടെ സഹോദരനായ കെലൂബ് മെഹീറിനെ ജനിപ്പിച്ചു ഇവൻ എസ്തോന്റെ അപ്പൻ എസ്തോൻ ബേത്തരാഫയെയും പാസേഹയെയും ഈർനാഹാഷിന്റെ അപ്പനായ തെഹിന്നയെയും ജനിപ്പിച്ചു ഇവർ രേഖാനിവാസികൾ ആകുന്നു കെനസിന്റെ പുത്രന്മാർ ഒത്നിയേൽ സെരായാവ് ഉത്നിയേലിന്റെ പുത്രന്മാർ ഹത്തത് മെയോനോഥൈ ഒഫ്രയെ ജനിപ്പിച്ചു സെരായാവ് ഗേഹരാശീമിന്റെ അപ്പനായ യോവാബിനെ ജനിപ്പിച്ചു അവർ കൗശലപ്പണിക്കാർ ആയിരുന്നുവല്ലോ യഫുന്നയുടെ മകനായ കാലേബിന്റെ പുത്രന്മാർ ഈരു ഏല നായം ഏലയുടെ പുത്രന്മാർ കെനസ് യഹല്ലലേലിന്റെ പുത്രന്മാർ സീഫ് സീഫ തീര്യ അസരിയൽ എസ്രയുടെ പുത്രന്മാർ യേഥർ മേരത് ഏഫർ യാലോൻ എന്നിവരായിരുന്നു അവൾ മിരിയാമിനെയും ഷമ്മയെയും എസ്കെമോവയുടെ അപ്പനായ ഇഷ്ബഹിനെയും പ്രസവിച്ചു അവന്റെ ഭാര്യയായ യഹൂദിയ ഗദോരിന്റെ അപ്പനായ ഏരദിനെയും സോഖോവിന്റെ അപ്പനായ ഹേബറിനെയും സനോഹയുടെ അപ്പനായ യഖൂത്തിയേലിനെയും പ്രസവിച്ചു ഇവരാകുന്നു മേരത് പരിഗ്രഹിച്ച ഫറവോന്റെ മകളായ ബിത്തിയുടെ പുത്രന്മാർ നഹമിന്റെ സഹോദരിയും ഹോദിയാവിന്റെ ഭാര്യയുമായവളുടെ പുത്രന്മാർ ഗർമ്യനായ കെയ്യിലയുടെ അപ്പനും മയഖാത്യനായ എസ്തേമോവയും തന്നെ ഷീമോന്റെ പുത്രന്മാർ അംനോനും രിന്ന ബെൻഹനാൻ തീലോൻ ഇഷിയുടെ പുത്രന്മാർ സോഹേദ് ബെൻ സോഹേദ് യഹൂദയുടെ മകനായ ഷേലയുടെ പുത്രന്മാർ ലേഖയുടെ അപ്പനായ ഏരും മാരേഷയുടെ അപ്പനായ ലതയും ബേത് അസ്ബേയിൽ ശണപടം നെയ്യുന്ന കൈത്തൊഴിൽക്കാരുടെ കുലങ്ങളും യോക്കീമും കോസേബ നിവാസികളും മോവാബിൽ അധികാരമുണ്ടായിരുന്ന യോവാഷ് സാരാഫ് എന്നിവരും യാശൂബി ലേഹമും തന്നെ ഇവ പുരാണ വൃത്താന്തങ്ങൾ അല്ലോ ഇവർ നെതായിമിലും ഗദേരയിലും പാർത്ത കുശവന്മാർ ആയിരുന്നു അവർ രാജാവിനോടുകൂടെ കൂടെ അവന്റെ വേല ചെയ്യുവാൻ അവിടെ പാർത്തു ഷിമയോന്റെ പുത്രന്മാർ നെമുവേൽ യാമീൻ യാരീബ് സേരഹ് ഷൗൽ അവന്റെ മകൻ ശല്ലൂം അവന്റെ മകൻ മിപ്സാം അവന്റെ മകൻ മിഷ്മ മിഷ്മയുടെ പുത്രന്മാർ അവന്റെ മകൻ ഹമ്മുവേൽ അവന്റെ മകൻ സക്കൂർ അവന്റെ മകൻ സിമയി സിമയിക്ക് പതിനാറ് പുത്രന്മാരും ആറ് പുത്രിമാരും ഉണ്ടായിരുന്നു എങ്കിലും അവന്റെ സഹോദരന്മാർക്ക് അധികം മക്കളില്ലായികയാൽ അവരുടെ കുലമെല്ലാം യഹൂദ മക്കളോളം വർദ്ധിച്ചില്ല അവർ ബെർഷെബയിലും മോലാദയിലും ഹസർ ഷൂവാലിലും ബിൽഹയിലും യേസമിലും തോലാദിലും ബെഥുവേലിലും ഹോർമയിലും സിക്ലാഗിലും ബേത്ത് മർക്കാബൂത്തിലും ഹസർ സൂസീമിലും ബേത്ത് ബിരിയിലും ഷയരയീമിലും പാർത്തു ഇവ ദാവീദിന്റെ വാഴ്ച വരെ അവരുടെ പട്ടണങ്ങൾ ആയിരുന്നു അവരുടെ ഗ്രാമങ്ങൾ ഏതാം അയ്യൻ റിമോൻ തോക്കൻ ആശാൻ ഇങ്ങനെ അഞ്ചു പട്ടണവും ഈ പട്ടണങ്ങളുടെ ചുറ്റും ബാൽ വരെ അവയ്ക്കുള്ള സകല ഗ്രാമങ്ങളും തന്നെ ഇവ അവരുടെ വാസസ്ഥലങ്ങൾ അവർക്ക് സ്വന്ത വംശാവലിയും ഉണ്ടായിരുന്നു മെഷോബാബ് യംലേക് അമസ്യാവിന്റെ മകനായ യോശ യോവേൽ അസിയേലിന്റെ മകനായ സെരായാവിന്റെ മകനായ യോഷിബ്യാവിന്റെ മകനായ യഹു എല്യോവേനായി യയക്കോബ യശോഹായാവ് അസായാവ് അദിയേൽ യസീമിയേൽ ബെനായാവ് ഷെമയാവിന്റെ മകനായ ഷിമ്രിയുടെ മകനായ യദായാവിന്റെ മകനായ അല്ലോന്റെ മകനായ ഷിഫിയുടെ മകനായ സീസ പേർ വിവരം പറഞ്ഞിരിക്കുന്ന ഇവർ തങ്ങളുടെ കുലങ്ങളിൽ പ്രഭുക്കന്മാരായിരുന്നു അവരുടെ പിതൃഭവനങ്ങൾ ഏറ്റവും വർദ്ധിച്ചിരുന്നു അവർ തങ്ങളുടെ ആട്ടിൻകൂട്ടങ്ങൾക്ക് മേച്ചൽ തിരയേണ്ടതിന് ഗദോർ പ്രവേശനത്തോളം താഴ്വരയുടെ കിഴക്കുവശം വരെ യാത്ര ചെയ്തു അവർ പുഷ്ടിയുള്ളതും നല്ലതുമായ മേച്ചൽ കണ്ടെത്തി ദേശം വിസ്താരവും സ്വസ്ഥതയും സമാധാനവും ഉള്ളതായിരുന്നു അവിടത്തെ പൂർവ്വനിവാസികൾ ഹാം വംശക്കാരായിരുന്നു പേർ വിവരം എഴുതിയിരിക്കുന്ന ഇവർ യഹൂദ്യ രാജാവായ യഹിസ്കിയാവിന്റെ കാലത്ത് അവിടെ ചെന്ന് അവരുടെ കൂടാരങ്ങളെയും അവിടെ ഉണ്ടായിരുന്ന മെയ്യൂന്യരെയും ആക്രമിച്ചു ഇന്നുവരെ അവർക്ക് നിർമൂലനാശം വരുത്തുകയും അവിടെ തങ്ങളുടെ ആട്ടിൻകൂട്ടങ്ങൾക്ക് മേച്ചലുള്ളതുകൊണ്ട് അവർക്കു പകരം പാർക്കുകയും ചെയ്തു ഷിമയോന്യരായ ഇവരിൽ അഞ്ഞൂറ് പേർ ഇഷിയുടെ പുത്രന്മാരായ പെലത്യാവ് നയയര്യാവ് രഫായാവ് ഉസിയേൽ എന്നീ തലവന്മാരോടുകൂടെ സേയിർ പർവ്വതത്തിലേക്ക് യാത്ര ചെയ്തു അവർ അമാലേക്കിരിൽ ചാടിപ്പോയിരുന്ന ശിഷ്ടജനത്തെ വെട്ടിക്കൊന്നു ഇന്നുവരെ അവിടെ പാർക്കുന്നു